really thank the Lord uh, for giving me this opportunity, especially uh, to be here with you all once again. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് ദൈവം നൽകിയ ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും especially when I come here I hear word of encouragement ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഉത്സാഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാറുണ്ട് even today you know there was a call of encouragement you know for people who are being heavy in their heart ഹൃദയത്തിൽ വിഷണ്ണ മനസ്സോടെ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്സാഹത്തിന്റെ വാക്കുകളാണ് നാം ഇന്നും കേട്ടത് definitely there there is a great possibility that why we are hearing great truths about our church you know living like Jesus following his footsteps there is a possibility that great heaviness can come in to our heart യേശുവിനെ പിൻപറ്റുക യേശുവിനെ പോലെ ജീവിക്കുക യേശുവിൻ്റെ കാഴ്ചവിടുകളെ പിൻപറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരുതരം ഭാരം വരുന്നതിന് സാധ്യതയുണ്ട് maybe we think it is never possible അതൊരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിക്കാം um, one of the thing while i was um, listening to brother joji uh, which came to my heart was about hannah ഞാൻ ജോജി ബേറിനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹന്നയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു we all know that portion in 1 Samuel chapter 1 about Hannah ഹന്നയെക്കുറിച്ച് നമ്മൾ ഒന്ന് ഒന്ന് ശാമുവൽ ഒന്നാം അധ്യായത്തിലുള്ള ആ ഭാഗം നമുക്കറിയാവുന്നതാണ് and there is a great trouble what she was going through in her life അവരുടെ ജീവിതത്തിൽ അവൾ കടന്നുപോയ ഒരു വലിയ ഭാരമുണ്ടായിരുന്നു verse 5 says but to hanna he would give a double portion for he loved hanna but the Lord had closed her womb her rival however would provoke her bitterly to irritate her because the Lord had closed her womb അവിടെ ഹന്നയുടെ ഗർഭം അടച്ചിരുന്നു യഹോബ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു എന്ന് നമ്മോട് വായിക്കും you know then there was a great trouble in her heart it says that you know she in verse seven she wept and would not eat അവളുടെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായിരുന്നു അവൾ കരഞ്ഞു പട്ടിണി കിടന്നു എന്ന് നാം ഏഴാം വാക്യത്തിൽ വായിക്കുന്നു although you know husband loved her so much but still because of this issue there was a great heaviness in her heart അവളുടെ ഭർത്താവ് അവളെ വളരെ സ്നേഹിച്ചിരുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടായിരുന്നു ഈ കാരണം മൂലം അവൾ ഭാരത്താൽ ആ രീതിയിൽ വിഷമിച്ചുകൊണ്ടിരുന്നു ബട്ട് 10 എന്നാൽ പത്താം വാക്യത്തിൽ ഹന്ന ചെയ്തത് എന്താണ് എന്ന് നാം കാണുന്നു അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു എന്ന് നാം അവിടെ വായിക്കുന്നു says O Lord of host if you will indeed your maid servant affliction of your maid servant and remember me and not forget your maid servant but will give then I will give to him, give him to the Lord all the days of his life. അവൾ തുടർന്ന് പതിനൊന്നാം വാക്യത്തിലും അവൾ അങ്ങനെ തുടർന്ന് പറയുന്നു അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ ഹോവേ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും അവിടെ നാം തുടർന്ന് പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി As Hannah was speaking, she, she was speaking in her heart wholly. Only her lips were moving, but her voice was not heard. അവളുടെ ഹൃദയം കൊണ്ടാണ് അവൾ സംസാരിച്ചത് അവളുടെ അധരം അനങ്ങിയില്ല ശബ്ദം കേൾക്കുവാനില്ലായിരുന്നു എന്ന് നാം അവിടെ വായിക്കും അവൾ ലഹരി പിടിച്ചു എന്ന് ചിന്തിക്കുകയും നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു oppressed in spirit. I have drunk neither wine nor strong drink, but I have poured out my soul before the Lord. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു ഹന്ന അതിന് ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ല യജമാനെ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത് have this attitude in us, you know, when we are depressed or when we are, you know, heavy in our heart because of various problems in our life. നമ്മുടെ ജീവിതത്തിലുള്ള പലതരമായ പ്രശ്നങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രിയ സോരിസോന്മാരെ നമുക്കും ഈ ഒരു മനോഭാവം പുലർത്തുവാനായിട്ട് കഴിയും may maybe some people will not understand you know what what we are going through they may misunderstand us നാം എന്ത് എന്താണ് എന്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കില്ല എന്ന് വരാം അവർ നമ്മെ തെറ്റിദ്ധരിച്ചെന്ന് വരാം but we can have this attitude of Hannah we can we can go to the Lord and have a living relationship. You know, as Hannah was telling, Lord, please do this for me. And then, you know, she was pouring out her heart. It says that she poured out her heart to the Lord. ഇവിടെ ഇതാ ഹന്ന തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നതുപോലെ നമുക്കും ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദൈവത്തോട് വ്യക്തിപരമായി നമ്മുടെ ആവശ്യങ്ങൾ പങ്കുവെച്ച് ദൈവത്തോട് നമുക്ക് വ്യക്തിപരമായി ആ രീതിയിൽ നമുക്ക് ഇടപെടുവാനായിട്ട് കഴിയും And as brother said, let us have a heart of praise, a mantle of praise over us. നമുക്ക് നമ്മുടെ മേൽ അങ്ങനെ സ്തുതി എന്നൊരു മേലാടെ ഉള്ളവരായി നമുക്കായിരിക്കാം Um, we can see about Apostle Paul also, you know, when he was a great apostle, as we all know. നമുക്ക് അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം അവൻ വലിയൊരു അപ്പോസ്തലനായിരുന്നു But when he also had a, you know, an issue, a thorn in the flesh, എന്നാൽ തനിക്കും തന്റെ ജഡത്തിൽ ഒരു ശൂലം തനിക്കുണ്ടായിരുന്നപ്പോൾ there was a heaviness or there was a, you know, a, a great pain which he was going through. but he prayed to the the the Lord, Lord Lord and said that that my grace is sufficient for thee. we cup?" Not only can see താൻ ഒരു വേദനയിലൂടെ ഒരു ഭാരത്തിലൂടെയാണ് താൻ കടന്നു പോയത് എന്നാൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അവനോട് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി നമുക്ക് തോട്ടത്തിൽ യേശുവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും you know that when at that point there was a time when he was greatly troubled and prayed to the lord lord if it's possible take away this cup from me ഈ പാനപാത്രം അവൻ വളരെ പ്രയാസത്തോടുകൂടെ കർത്താവെ ഇത് എന്നെ വിട്ട് നീങ്ങി പോകണമേ എന്ന് പ്രാർത്ഥിച്ചു but still Lord said that but not my will your will should be done in my life എന്നാൽ അതോട് ചേർന്ന് കർത്താവ് പറഞ്ഞു എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ brothers and sisters like when we go through a lot of problems in our life when we hear such great truths let us not be discouraged let us say lord this is my problem this heaviness is there in me നാം വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നാം നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ദൈവമേ ഇതാണ് എന്റെ ഭാരം ഇതാണ് എന്റെ പ്രശ്നം എന്ന് പറയുക let us ask god god give me an encounter with you lord something some assurance in me കർത്താവെ അങ്ങയോട് വ്യക്തിപരമായ ഇടപെടൽ കർത്താവെ എനിക്ക് നൽകി കർത്താവെ എൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പ് അങ്ങ് എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം something in my life that should happen a lot that i my my anchor will be there in you only കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആ രീതിയിലുള്ള അങ്ങയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എപ്പോഴും എൻ്റെ നങ്കൂരം അങ്ങിലായി തീരട്ടെ so that even if everyone says that you are not you know this not the true faith I have my assurance because of my relationship with the Lord ദൈവത്തോടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിൽ ഉറപ്പുള്ളവനായി മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ആയിരപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം ഒരു ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞ ഈ ഉദാഹരണം ഞാൻ ഓർക്കുന്നു അബൌട്ട് ദ അത്ലീറ്റ് ഒരു ഓട്ടക്കാരനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് how much he's practising throughout maybe for like four years continuously ഒരു നാല് വർഷം താൻ ആ കായിക താരം അവൻ നാല് വർഷം അവൻ ആ രീതിയിൽ അവൻ പ്രാക്ടീസ് ചെയ്താലും and when he comes to that point അവൻ ആ ഒരു തന്റെ മത്സരത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ you know there will be a great pressure in him തന്നിൽ ഒരു വലിയ ഭാരം ഉണ്ടാവും സമ്മർദ്ദം ഉണ്ടാവും but when that 10 seconds or something like less than 10 seconds that's over and he finishes the race താൻ ആ ഒരുപക്ഷേ 10 സെക്കൻഡ് ആയിരിക്കാം തന്റെ ഓട്ടം താൻ ഓടി തീർക്കുമ്പോൾ and when he comes first താൻ ഒന്നാമതായി വരുമ്പോൾ then he forgets all those things താൻ മറ്റെല്ലാ തന്റെ ഭാരങ്ങളും മറന്നു പോകുന്നു brother also said that you know uh, when brother jojo was sharing about in the body, when we live in the body, you know, there will be always, uh, you know, a longing for us to be with the Lord. നമുക്ക് ഈ ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കർത്താവിനോടൊപ്പം ആയിരിക്കുവാനുള്ള ഒരു ഒരു ദാഹമുണ്ടാകുമെന്ന് സൗരൻ ജോജി പറയുകയുണ്ടായല്ലോ One thing came to my heart was for me and Sunil brother and all, while we are in uh, Dubai, ഞങ്ങൾക്ക് ഞാനും സുനിൽ ബ്രദറും ഒക്കെ ഞങ്ങൾ ദുബായിലായിരിക്കുമ്പോൾ there is always a longing for us to come back to India you know we are expatriate there <laughs> ഞങ്ങൾ അവിടെ ഒരുതരം പരദേശികളെ പോലെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് എപ്പോഴും ഇവിടേക്ക് വരാൻ നാട്ടിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട് ഇന്ത്യയിലേക്ക് വരുവാൻ although we are there almost 11 months we spend there ഞങ്ങൾ പതിനൊന്ന് മാസം അവിടെ താമസിക്കുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് എന്ന് എപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഒരു താല്പര്യമാണ് in the same way when let us all have that, you know, longing to be with the Lord. Lord, we are here, you know, for a short period of time. All these trials, everything what is coming in our life, this heaviness is everything. Help us to give to you, Lord, remembering that one day നിത്യകാലം നിന്നോടൊപ്പം ഞങ്ങൾ ഒരു നാളിൽ ആയിരിക്കും എന്നുള്ള കൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ ചെറിയ ചെറിയ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കാണുമ്പോൾ നാം നിരാശപ്പെടാതെ കർത്താവിനോടൊപ്പം നമുക്കായിരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാവട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ